അധ്യായം പത്ത് ഫെലിസ്തീർ ഇസ്രയേലിനോട് യുദ്ധം ചെയ്തു ഇസ്രയേല്യരോ ഫെലിസ്തീരുടെ മുമ്പിൽ നിന്ന് ഓടി ഗിൽബോവ പർവ്വതത്തിൽ നിഹതന്മാരായി വീണു ഫെലിസ്തീർ ശൗലിനെയും മക്കളെയും പിന്തേർന്ന് ചെന്നു ഫെലിസ്തീർ ശൗലിന്റെ മക്കളായ യോനാഥാനെയും അബിനാദാബിനെയും മൽക്കീഷുവയെയും വെട്ടിക്കൊന്നു പട ശൗലിന്റെ നേരെ ഏറ്റവും മുറുകി വില്ലാളികൾ അവനെ കണ്ടു വില്ലാളികളാൽ അവൻ വിഷമത്തിലായി അപ്പോൾ ശൗൽ തന്റെ ആയുധവാഹകനോട് ഈ അഗ്രചർമ്മികൾ വന്ന് എന്നെ അവമാനിക്കാതിരിക്കേണ്ടതിന് നിന്റെ വാളൂരി എന്നെ കുത്തുക എന്ന് പറഞ്ഞു അവന്റെ ആയുധവാഹകൻ ഏറ്റവും ഭയപ്പെട്ടതുകൊണ്ട് അവന് മനസ്സു വന്നില്ല അതുകൊണ്ട് ശൗൽ ഒരു വാൾ പിടിച്ച് അതിന്മേൽ വീണു ശൗൽ മരിച്ചു എന്ന് അവന്റെ ആയുധവാഹകൻ കണ്ടപ്പോൾ താനും അങ്ങനെ തന്നെ തന്റെ വാളിന്മേൽ വീണു മരിച്ചു ഇങ്ങനെ ശൗലും മൂന്നു മക്കളും അവന്റെ ഭവനമൊക്കെയും ഒരുമിച്ച് മരിച്ചു അവർ ഓടിപ്പോയി ശൗലും മക്കളും മരിച്ചു എന്ന് താഴ്വരയിലുള്ള ഇസ്രയേലരൊക്കെയും കണ്ടിട്ട് അവർ തങ്ങളുടെ പട്ടണങ്ങളെ വിട്ട് ഓടിപ്പോയി ഫിലിസ്തീർ വന്ന് അവയിൽ പാർത്തു പിറ്റേന്നാൾ ഫിലിസ്തീർ നിഹതന്മാരുടെ വസ്ത്രം ഉരുവാൻ വന്നപ്പോൾ ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ വീണുകിടക്കുന്നത് കണ്ടു അവർ അവന്റെ വസ്ത്രാദികൾ ഉരിഞ്ഞ് അവന്റെ തലയും ആയുധവർഗവും എടുത്ത് തങ്ങളുടെ വിഗ്രഹക്ഷേത്രങ്ങളിലും ജനത്തിന്റെ ഇടയിലും വർത്തമാനമറിയിക്കേണ്ടതിന് ഫിലിസ്തീദേശത്തെല്ലായിടവും ആളയച്ചു അവന്റെ ആയുധവർഗം അവർ തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചു അവന്റെ തലയെ ദാഗോന്റെ ക്ഷേത്രത്തിലും തറച്ചു ഫിലിസ്തീർ ശൗലിനോട് ചെയ്തതൊക്കെയും ഗിലയാദിലെ യാബേശ് മുഴുവനും കേട്ടപ്പോൾ ശൂരന്മാരെല്ലാവരും പുറപ്പെട്ട് ശൗലിന്റെ ശവവും അവന്റെ പുത്രന്മാരുടെ ശവങ്ങളും എടുത്ത് യാബേശിലേക്ക് കൊണ്ടുവന്നു അവരുടെ അസ്ഥികളെ യാബേശിലെ കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിട്ടു ഏഴു ദിവസം ഉപവസിച്ചു ഇങ്ങനെ ശൗൽ യഹോവയുടെ ചെയ്ത അതിക്രമം ഹേതുവായും യഹോവയുടെ വചനം പ്രമാണിക്കായികയാലും വെളിച്ചപ്പാടുത്തിയോട് അരുളപ്പാട് ചോദിച്ചതിനാലും മരിക്കേണ്ടി വന്നു അവൻ യഹോവയോട് അരുളപ്പാട് ചോദിക്കായികയാൽ അവൻ അവനെ കൊന്ന് രാജത്വം ഇഷായിയുടെ മകനായ ദാവീദിന് കൊടുത്തു